പാദപാഠം സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്സുവതു സർവദാതിം സവിതാനോരാസതാൻ ദീർഘമായു സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്സുവതു സർവതാതിം സവിതാനോരാസതാൻ ദീർഘമായു സവിതാ പശ്ചാത്താൽ സവിതാ പുരസ്താൽ സവിതോത്തരാത്താൽ സവിതാധരാത്താൽ സവിതാനസ്സുവതു സർവതാതിം സവിതാനോരാസതാൻ ദീർഘമായു